പറയുമ്പോൾ നമ്മളെ കൈ കൊണ്ട് തലയ്ക്കാ തൊടുന്നത് എൻ്റെ ബുദ്ധി ഇവിടെയാണെന്ന് പറയാറില്ല എൻ്റെ ബുദ്ധി ഇവിടെയാ എൻ്റെ ഞാനെന്ന് പറയുമ്പോൾ ഹൃദയത്തിനെ പറയുന്നില്ലെങ്കിലും ആ ഈഗോ ആ നെഞ്ചിനെയാണ് തൊടുന്നത് അതാണ് പരമാത്മാ എന്ന് പറഞ്ഞത് ആ പറയുന്ന ആ വ്യക്തത അതിലൂടെ ഈശ്വരന്റെ സ്ഥാനം അതിൻ്റെ പ്രധാനമായ ഭാഗം ആ വ്യവസ്ഥിതി അതിൻ്റെ പ്രവർത്തനം അതിൻ്റെ ചോദനം ഒക്കെ തന്നെ ഈ പറയുന്ന നോഡൽ ടിസ്യുവിലൂടെ ആധുനിക ശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ഉത്തരനാരായണം വായിച്ച് ഉത്തരനാരായണത്തിലെ ഈ ഭാഗങ്ങളുടെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ആർഷഭാരതത്തിലെ ശാസ്ത്രജ്ഞാനം എത്ര അപരിമിതമായിരുന്നു എന്ന് നമുക്ക് തോന്നും നമുക്ക് പറയാം അവരന്ധവിശ്വാസികളായിരുന്നു ഒരു മൂലയിൽ കുത്തിയിരുന്ന് കണ്ണുമടച്ച് ജപിച്ചു വസിക്കും എന്ന് പറഞ്ഞ പോലെയല്ല മാത്രമല്ല ഛാന്തോക്യത്തിൽ തന്നെ വീണ്ടും പറയുന്നു ഏതൊന്നിനെ നീ അറിഞ്ഞാൽ എല്ലാം അറിഞ്ഞിരിക്കുന്നുവോ അതിനെ നീ അറിഞ്ഞോ എന്ന് ചോദിച്ച പോലെ ആ കണ്ണുമടച്ച് ജപിച്ചിരുന്നെങ്കിലും ഈ പറയുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും സ്വയം മാനസികമായിട്ടുള്ള വിശകലനം നടത്തി അത് അന്തർദൃഷ്ട്യ കണ്ടവരാണ് നമ്മുടെ ആർഷഭാരതത്തിലെ മഹർഷിമാർ അതുകൊണ്ട് ഈ പറയുന്ന ഉത്തരനാരായണം പോലെ ഉള്ള ഈ ശ്ലോകങ്ങളിലൂടെ ഈ റിക്കുകളിലൂടെ വ്യക്തമാക്കിയിട്ടുള്ള ഈ കാര്യങ്ങൾ ശ്രമിച്ചാൽ മനസ്സിലാകും അതുതന്നെയാണ് ഈ പറയുന്നത് ഈ പറയുന്ന ഫിസിക്സും ഒക്കെ അതിൽ കൂടെ വരുന്നുണ്ട് nerve conduction nerve impulses the electronic disturbances, the impulse production, the conduction of the impulse, ഇതെല്ലാം ഈ പറയുന്ന ആ ഓരോ പ്രവർത്തനങ്ങളും മനനം ചെയ്യുമ്പോൾ മാനനം ചെയ്യാനും അളക്കാനും ഒക്കെ സാധിക്കും എന്നുള്ളതാണ് വാസ്തവം ഇത് തന്നെ ഫിസിക്സിലെ ഒരു കാര്യം തന്നെ വേണമെങ്കിൽ പറയാം മന്ത്രപുഷ്പം പറയുമ്പോൾ പറയാറുണ്ട് യോപാം പുഷ്പം വേദ പുഷ്പവാൻ പ്രജാവാൻ പശുമാൻ ഭവതി ചന്ദ്രമാവാ അവാം പുഷ്പം പുഷ്പവാൻ പ്രജാവാൻ പശുമാൻ ഭവതി യോവാം പുഷ്പം വേദ അപാം പുഷ്പം ആ അപം ആ അപഹ എന്ന് പറഞ്ഞാൽ എന്താണ് ജലമാണ് ജലമേറിയ പുഷ്പം ജലത്തോടു കൂടിയ പുഷ്പം ജലം നിറഞ്ഞു നിൽക്കുന്ന പുഷ്പം അതെന്താണെന്ന് അറിയുന്നുവോ യോവാം പുഷ്പം വേദ ജലത്തിൽ നിൽക്കുന്ന പുഷ്പം ഏതാണ് താമരയാണ് വേറെ ഏതെങ്കിലും പുഷ്പം ജലത്തിൽ നിൽക്കുന്നുണ്ടോ ഉണ്ട് ആമ്പൽ അപ്പോൾ അത് തന്നെ പറയും വേണമെങ്കിൽ നമുക്കറിയാം ചന്ദ്രോദയമാകുമ്പോൾ ആമ്പൽ വിടരുന്നു സൂര്യോദയമാകുമ്പോൾ പത്മം വിടരുന്നു അപ്പോൾ ഇതിനെപ്പറ്റി അറിയണമെങ്കിൽ ചന്ദ്രോദയം സൂര്യോദയം ഇവയൊക്കെ പറ്റി അറിഞ്ഞിരിക്കണം അപ്പോൾ അവാം പുഷ്പം എന്താണെന്ന് ചോദിച്ചാൽ ജലത്തിൽ വിടരുന്ന പുഷ്പങ്ങൾ നിരവധി ഉണ്ടെങ്കിലും ഈ പറയുന്ന ഈ പ്രതിഹാസങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ അപ്പൊ അത് അറിയുന്നവൻ എന്താകുന്നു അവൻ പുഷ്പവാനാകുന്നു അവൻ പുഷ്പത്തോട് കൂടിയവനാകുന്നു മാത്രമല്ല കാര്യവിവരം അറിയുന്നവനെ പുഷ്പവാൻ എന്ന് പറയും മാത്രമല്ല അവൻ പ്രജാവാനാകുന്നു അവന് അവൻ്റെ സന്തതികൾ ഉണ്ടാകുന്നു എന്താണ് അതാ പിന്നെ പറയുന്നത് ചന്ദ്രമാവാ അപാം പുഷ്പം പുഷ്പവാൻ പ്രജാവാൻ പശുമാൻ ഭവതി യ ഏവം വേദ യോപാമായതനം വേദ ആയതനവാൻ ഭവതി അഗ്നിർവാ അപാമായതനം ആയതനവാൻ ഭവതി യോരഗ്നേരായതനം വേദ ആയതനവാൻ ഭവതി आपो അഗ്നേരായതനം ആയതനവാൻ ഭവതി അങ്ങനെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ അഗ്നിയുടെ ആയതനം അതിൻ്റെ ആയതനം എന്ന് വെച്ചാൽ അതിൻ്റെ ലിമിറ്റ്സ് എവിടെയൊക്കെയാണ് അതിരിക്കുന്നത് ഏത് ഭാഗത്തൊക്കെയാണ് അവൻ്റെ അതിർത്തികൾ എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ അഗ്നിയുടെ ആയതനം അറിയുന്നവൻ അടുത്തതായിട്ട് അഗ്നിയുടെ ആയതനം അറിയുമ്പോൾ പിന്നെ അതിലോട്ട് വരുമ്പോൾ എന്താണ് ഈ അഗ്നി എന്ന് പറയുന്നത് എന്താണ് കാർബണോ ഒക്കെ കത്തി ജ്വലിക്കുമ്പോ അതിൽ നിന്ന് കുറച്ച് വാതകം വരുന്നു നീരാവി ഉണ്ടാകുന്നു ഇതൊക്കെ വന്നു കഴിയുമ്പോൾ അതിലും ഒരു ഇന്റഗ്രൽ പാർട്ട് എന്ന് പറയുന്നത് ജലാംശമാണ് ആ ജലാംശമാണ് പുറത്തോട്ട് പോകുന്നത് ഈ വാതകങ്ങളെ കൂടാതെ അതുകൊണ്ടാണ് അഗ്നർവാ അപാമായതനം ആയതനവാൻ ഭവതി അപ്പോ ആണ് അതിന്റെ ലിമിറ്റ്സ് അല്ലെങ്കിൽ അതിർത്തികൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് വന്നിട്ട് എന്താണ് പറയുന്നത് യോപ്സുനാവം പ്രതിഷ്ഠിതാം വേദ പ്രത്യേവതിഷ്ഠതി യോ അപ്സു നാവം പ്രതിഷ്ഠിതാം വേദ അപ്സു ജലങ്ങളിൽ നാവം വള്ളം അല്ലെങ്കിൽ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു വസ്തു എന്ന് വെച്ചോളൂ അത് പൊങ്ങിക്കിടക്കുന്നത് എങ്ങനെ യോപ്സുനാവം പ്രതിഷ്ഠിതാം വേദാം ജലത്തിൽ ഇത് നാവം വള്ളം എങ്ങനെ പൊങ്ങിക്കിടക്കുന്നു എന്ന് അറിയുന്നു എന്തുകൊണ്ടാണ് അത് പൊങ്ങിക്കിടക്കുന്നത് Archimedes principle law of flotation ആ ലോ ഓഫ് ഫ്ലോട്ടേഷൻ എന്ന ഫിസിക്സിൽ പഠിപ്പിക്കുന്നത് വ്യക്തമായിട്ട് പറയുന്നതിന് പകരം യോപ്സുനാവം പ്രതിഷ്ഠിതാം വേദ പ്രത്യേവതിഷ്ഠതി അതറിയുന്നവൻ അതിനെപ്പറ്റി മനസ്സിലാക്കിക്കൊണ്ട് നിലകൊള്ളുന്നു കാരണം ശാസ്ത്രം പഠിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പൊ ഈ ലോ ഓഫ് ഫ്ലോട്ടേഷനും ആർക്കമേഡീസ് പ്രിൻസിപ്പിളും ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ യോപ്സുനാവം പ്രതിഷ്ഠിതാം വേദ എന്ന് പറഞ്ഞങ്ങ് നിർത്തി മാത്രമല്ല അതിനെ തുടർന്ന് ഗുരുവിൽ നിന്നും മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കി വരുമ്പോ ഈ ഊർജതന്ത്രത്തിലെ ഈ ഹൈഡ്രോസ്റ്റാറ്റിക്സും ഒക്കെ പഠിച്ചു പോകും അതുകൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾ മന്ത്രരൂപത്തിൽ കൂടെ ഈണത്തിൽ ചൊല്ലാനും അത് മനസ്സിൽ നിൽത്താനും അത് എന്നും ഉപയോഗപ്രദമാക്കാനും ഉള്ള ഒരു വഴി ആർഷ ശാസ്ത്രജ്ഞന്മാർ ആയ മഹർഷിമാരെ കണ്ടത് ഈ പറയുന്ന പോലെ വീണ്ടും നോക്കുമ്പോൾ സോമായ അമൃതകലജഹസ്തായ നക്ഷത്രാധിപതയെ അശ്വവാഹനായ സാങ്കായ സായുധായ സശക്തി പരിവാരായ ഉമാമഹേശ്വര പാർഷദായ നമ എവിടെയാണ് സോമൻ എന്ന് വെച്ചാൽ ചന്ദ്രൻ എന്നൊരർത്ഥം സോമൻ എങ്ങനെയാണ് അമൃതകലശത്തോടുകൂടി നിലകൊള്ളുന്നു നക്ഷത്രാധിപതയെ നക്ഷത്രങ്ങളുടെ അധിപനാണ് ചന്ദ്രൻ എന്ന് പറയുന്നുണ്ടെങ്കിലും അവൻ എല്ലാ ആയുധങ്ങളോട് കൂടിയൊക്കെ നിൽക്കുന്നു അവൻ്റെ വാഹനം കുതിരയാണ് അശ്വവാഹനായ മാത്രമല്ല അവൻ്റെ സ്ഥാനം എവിടെയാണ് സംസോമായ നമ പിന്നെ ഉത്തരദിഗ്ഭാഗേ ഹൃദയസ്ഥാനേ സോമസുപ്രീത സുപ്രസന്നോ വരതോ ഭവതോ എന്ന് പറയുന്നു ഈ സോമൻ എന്ന് പറയുന്ന ദേവൻ ഹൃദയത്തിലാണ് നിലകൊള്ളുന്നത് ഉമയാസഹ വർത്തതേ ഇതി സോമ ഉമയോടുകൂടി ഇരിക്കുന്നത് കൊണ്ടാണ് സോമനായത് അപ്പൊ വെറും ഈ കാണുന്ന ചന്ദ്രനല്ല ചന്ദ്രനും ആകാം അവിടെയും ഭഗവാൻ ഈശ്വരൻ തന്നെ ഉള്ളത് എങ്കിലും ഉമയോട് കൂടിയിരിക്കുന്ന ഉമയാസഹ വർത്തതേ ഇതി സോമഹ എന്ന് പറയുന്ന ആ സാക്ഷാൽ പരമേശ്വരൻ തന്നെയാണ് ഹൃദയാന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് ഹൃദയത്തിൽ വർത്തിക്കുന്നത് എന്ന് സമർത്ഥിക്കുന്നു സബ്രഹ്മസശിവസഹരിസേന്ദ്രസോക്ഷര നേരത്തെ പറഞ്ഞത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവുകയാണെങ്കിൽ സമയം വളരെ അധികരിച്ചിരിക്കുന്നു കേട്ട് മടുപ്പ് വരാൻ പാടില്ല സ്വരം നന്നായിരിക്കുമ്പോൾ ശബ്ദം നിർത്തണം എന്നൊക്കെ ഉള്ളത് കൊണ്ടും ഈ പറയുന്ന ഈ ഓരോ കാര്യങ്ങളും നോക്കുമ്പോൾ അത് തന്നെ വീണ്ടും ചൊല്ലിപ്പോകുന്നു പുലർണ ആത്മാ പുനരായുരാകാതെ പുനഃപ്രാണ ആകാതെ വൈശ്വാനരോ രശ്മിഭർവാവൃധാന അന്തസ്തിഷ്ഠത്വമൃതസ്യ ഗോപാ ആരാധയാമി ഭക്യാ ത്വാം അനുഗ്രഹാണ മഹേശ്വരാ എന്ന് പറയേണ്ടുന്നത് എന്താണ് ആത്മാവ് ആയുസ് ഇതെല്ലാം പുനർന ആത്മാ പുനരായുരാകാൻ പുനഃപ്രാണ പുനരാകൂതമ്മ എല്ലാത്തിനും ഒരു ഓബ്ജക്റ്റ് ആകൂതി ആ ഒബ്ജക്റ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ വൈശ്വാനരാജ്ഞിയായിട്ട് നമ്മുടെ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നതും അവൻ തന്നെ അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്തം പചാമ്യന്നം ചതുർവിധം എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞതുപോലെ ആ വൈശ്വാനരനായിട്ട് ശരീരത്തിൽ ഇരുന്ന ശരീരത്തിലെ തനൂൻ നബാദയതി തനൂനബാദ് ശരീരത്തിനെ രക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്ന ആ സാക്ഷാൽ പരമേശ്വരൻ ബാഹ്യമായിട്ട് കാണുന്ന അഗ്നിജ്വാലയല്ലാതെ അന്തരാഗ്നിയായിട്ട് ആഹാരങ്ങളെ പചനം ചെയ്ത ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ മഹേശ്വരൻ ഹൃദയത്തിലിരുന്നു കൊണ്ട് ഹൃദയത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളെയും ഈ പറഞ്ഞ നോഡൽ ടിസ്യുവിലൂടെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ മഹേശ്വരൻ ആ രശ്മികൾ കൊണ്ട് വാവൃധാനനായിട്ട് ചുറ്റി പിണഞ്ഞു കിടക്കുന്ന പ്രകാശരശ്മികളിലൂടെ അന്തസ്തിഷ്ഠതി ആരാണ് അമൃതസ്യ ഗോപാഹ അമരത്വത്തെ കൂടി അതിനെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭഗവാൻ എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ ഈ പറയുന്ന നമ്മുടെ ആർഷഭാരതത്തിലെ ചിന്താഗതികൾ വിശകലനം ചെയ്യാനുള്ള ഒരു വ്യഗ്രതയെങ്കിലും ഇന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഇതിനെല്ലാം ഒരവസരം കിട്ടിയതിന് ആ സാക്ഷാൽ പരമേശ്വരനോട് മഹാദേവനോട് മഹാവിഷ്ണുവിനോട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അധികം ദീർഘിപ്പിക്കാതെ ഞാനിവിടെ അവസാനിപ്പിച്ചു കൊള്ളുന്നു നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹീം മഹീഷാ ഗോസജ്ജനേഭ്യ സുഖമസ്തു നിത്യം ലോകാ സുഖിനോ ഭവന്തു ആരാധ്യനായ വിഷ്ണുനാരായണൻ നമ്പൂതിരി പറഞ്ഞതിന് തത്തുല്യമായിക്കൊണ്ട് ബൃഹസ്പതി പ്രഥമം ജായമാനം തിഷ്യം നക്ഷത്രം അഭിസംബബുവ എന്നൊരു വരിയെടുത്ത് സ്കോട്ട്ലാൻഡിൽ നടന്ന ചരിത്രകാരന്മാരുടെ സമ്മേളനത്തിൽ വ്യാഴഗ്രഹം പൂയം നക്ഷത്രത്തെ കടന്നപ്പോൾ ആ നക്ഷത്രം പുതിയതായി ജനിച്ച ഉണ്ടായി എന്നുള്ളതിനെ ലോകമെമ്പാടുമുള്ള ജ്യോതിശാസ്ത്രജ്ഞന്മാര് കമ്പ്യൂട്ടറിലിറ്റ് ബാക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഋഗ്വേദത്തിന്റെ പത്താം മണ്ഡലത്തിൽ ഈ വരുന്ന പകുതി വരി എഴുതിയത് ബി സി നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് പ്ലസ് ഓർ മൈനസ് എഴുപത്തഞ്ചാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നവീന സംസ്കൃതം ചേർത്ത് എഴുതിയിട്ടുള്ള പത്താം മണ്ഡലത്തിന്റെ പുറകോട്ടെടുത്ത് അഗ്നിമീളെ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്വിജം ഹോതാരം രത്നധാതാമം അഗ്നിപൂർവേ ബിരീഡ്യോ നൂതനൈരുത എന്ന വരിയിലേക്ക് പോകുമ്പോൾ പ്രാചീന സംസ്കൃതം എഴുതപ്പെട്ടിരിക്കുന്നത് എത്ര കാലത്തിന് മുമ്പായിരിക്കും എന്നറിഞ്ഞുകൂടാ just like that if we are calculating നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചിന് ഒരായിരം വർഷം പുറകോട്ടാണെങ്കിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ ആദ്യത്തെ വരി എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ പറയുന്നൊരു വരിയുണ്ട് പൂർവേ ഭിർഷീഭിരീഡ്യോ നൂതനൈരുത ഹേ അഗ്നേ ഹീറ്റ് എനർജിയും ലൈറ്റ് എനർജിയും മറ്റേതൊരു എനർജിയുമായി കൺവെർട്ട് ചെയ്യാൻ സാധിക്കുന്ന ഈ രണ്ട് എനർജികളെയും ഒരുമിച്ച് ചേർത്ത് പാടിപ്പുകഴ്ത്തിയ ആ മന്ത്രത്തെ ആ അഗ്നിയെ നമസ്തേ അഗ്നേ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വാമേവ പ്രത്യക്ഷം ബ്രഹ്മ വധിഷ്യാമി ഋതം വധിഷ്യാമി സത്യം വധിഷ്യാമി അണ്ടർലൈൻ ചെയ്തുകൊണ്ട് the declaration is made here that you are the observable Pratyaksham Devam. Yes, Indians considered the self-aware ഈ professor vishnu professor Vishnunarayanan Namboothiri self conscious conscious chaitanyamulla ee energy e അതേ സെൽഫ് അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ഉപയോഗിച്ച് ഡോക്ടർ അമിത് ഗോസ്വാമിയും പ്രൊഫസർ എറിക് ഡീനും പ്രൊഫസർ ആർ ഇ വുൾഫും എഴുതിയിരിക്കുന്ന നാസയിലെ തിയറട്ടിക്കൽ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡും ആരെഴുതിയിരിക്കുന്ന പ്ലൂരൽ അവരെഴുതിയിരിക്കുന്ന ആ അഗ്നിയെ പൂർവേഭിർ ഋഷിഭിരിഡ്യോ നൂതനയിരുത പൂർവീകന്മാരായ ഋഷിവര്യന്മാര് പാടിപ്പുകഴ്ത്തിയെങ്കിലും നൂതനമായതുകൊണ്ട് ഞങ്ങൾ ചൊല്ലുന്നു എന്ന് പറഞ്ഞത് ഒരു പക്ഷെ എഴുതിയിരിക്കാൻ സാധ്യത ബി സി അയ്യായിരത്തി ഇരുന്നൂറ്റി അഞ്ച് അതിന് മുമ്പിൽ ഋഷിവര്യന്മാർ പാടിയിട്ടുണ്ടെങ്കിൽ just for our sake in the E M S auditorium ഒരായിരം വർഷം കൂടി ആഡ് ചെയ്താൽ ബി സി ആറായിരത്തി ഇരുന്നൂറ്റി അഞ്ച് ഈ സംസ്കൃത വരികൾ എഴുതിയിരിക്കുന്ന ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി അഞ്ഞൂറിൽ പരം വാക്കുകൾ കമ്പോസ് ചെയ്തിരിക്കുന്നത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് അക്ഷരങ്ങളാണ് ശാഖലശാഖയിലെങ്കിൽ അവയെ ചേർത്ത് ഇത്രയും പദങ്ങൾ ഉത്ഭവിച്ചിരിക്കുന്ന കാലഘട്ടം ഇവിടെ നിന്ന് പുറകോട്ട് ഒരു ബി സി ആറായിരത്തിന്ന് ഒരായിരവും കൂടി ചേർത്ത് ബി സി ഏഴായിരമാക്കിയാൽ അവിടെ കാണാൻ സാധിക്കും സംസ്കൃതത്തിൻ്റെ ഉദയം ആ സംസ്കൃത പദങ്ങൾ ഉപയോഗിച്ച് ഇപ്രകാരം എഴുതണമെന്ന തോന്നൽ വരണമെങ്കിൽ ആ തോന്നൽ ഒരു ആയിരം വർഷം കൂടി പുറകോട്ടെടുത്താൽ ബി സി എണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ചാണെങ്കിൽ എത്തി നിൽക്കുന്നത് ബാബ ആറ്റമിക് റിസർച്ച് സെന്ററുകാരും നാഷണൽ ഫിസിക്കൽ ലാബറട്ടറിക്കാരും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയും ഒരുമിച്ച് ചേർത്ത് കാലിബംഗാനിലും ഭഗവാൻപുരയിലും മെഹർഗറിലും നടത്തിയിരിക്കുന്ന ആർക്കിയോളജിക്കൽ സ്റ്റഡിയിൽ ബി സി എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത് വർഷം പ്ലസ് ഓർ മൈനസ് ഇരുന്നൂറ്റി അൻപത് we are touching B C nine thousand ഋഗ്വേദം പുറകോട്ടെടുത്താൽ ടച്ച് ചെയ്യുന്ന അതേ ബിന്ദുവിലേക്ക് ആധുനിക ശാസ്ത്രം എത്തി നിൽക്കുന്നു nine thousand B C plus two thousand A D equal to eleven thousand years മന്ത്രദ്രഷ്ടാക്കളായ ഋഷിവര്യന്മാര് മന്ത്രത്തെ കണ്ടു എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ല വിശ്വതശ്ചക്ഷുരുത വിശ്വതോ ഓ മുഖോ വിശ്വതോ ബാഹുരുത വിശ്വതസ്പാദ് തം ബാഹുഭ്യാം ദമാദിശം പദത്രയർധ്യാവ പൃഥിവി ജനയൻ ദേവയേക ഈ ജ്യോതിസ്വരൂപങ്ങളെ മുഴുവനും സൃഷ്ടിച്ച ആ സെൽഫ് അവയർനെസ്സും സെൽഫ് ഉള്ള വിശ്വം മുഴുവനും കണ്ണുകളും ബ്രെയിനും ഹസ്തവും പാദവുമുള്ള ഒരു സ്വബോധമുള്ള അനുനിമിഷം എക്സ്പാൻഡ് ചെയ്യുന്നു എന്ന് പ്രൊഫസർ പറഞ്ഞ ആ പ്രപഞ്ചത്തില് ആ വിശ്വം മുഴുവനുമുള്ള അറിവ് ഉണ്ട് എന്ന് അസന്നിഗ്ധമായി ഡിക്ലെയർ ചെയ്ത ഋഗ്വേദത്തിലെ മന്ത്രദ്രഷ്ടാക്കളായ ഋഷിവര്യന്മാര് കണ്ടത് പ്രപഞ്ച ചൈതന്യത്തെയാണ് ആ ചൈതന്യത്തെ അതേപോലെ ഒപ്പിയെടുത്ത് ഉഷസ്സിനെ ഭാര്യയാക്കി കൊണ്ടുവന്ന് സൂര്യനെ സർവചൈതന്യത്തിൻ്റെയും ആധാരമാക്കി എടുത്തുകൊണ്ട് പ്രപഞ്ചത്തെ മുഴുവനും ഭ ഇരുപത്തിനാല് എന്ന അക്ഷരം ഭ എന്ന രണ്ടാമത്തെ അക്ഷരത്തിൻ്റെ അർത്ഥം പ്രപഞ്ചഗോളം അന്തരീക്ഷം എല്ലാം അകത്ത് സൂക്ഷിക്കുന്നത് കൊണ്ട് അന്തരീക്ഷം ആ അന്തരീക്ഷത്തില് പ്രപഞ്ചത്തിലെ സർവ തെളിയിച്ചു കൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തെ കണ്ണുമടച്ച് രാത്രി ഒരു ഏഴരയ്ക്ക് ശേഷം ടെറസിന്റെ മുകളിൽ കീയറിയിരുന്ന് മുകളിലേക്ക് നോക്കിയാൽ ഇന്നത്തെ കണക്കനുസരിച്ച് ഒരു ബില്യൺ ഗാലക്സി ഉണ്ട് ഈ ഗാലക്സിയിൽ ഒരു ബില്യൺ സോളാർ സിസ്റ്റം ഉണ്ട് വെറുതെ മഹാസങ്കല്പത്തിൽ പറഞ്ഞതാണെങ്കിൽ പോലും ആദിവിഷ്ണു ആദിനാരായണസ്യ അചിന്യയാ പരിമിതയാ ശക്തിയാ പ്രിയമാണസ്യ അനേക കോടി ബ്രഹ്മാണ്ടാനാം മധ്യേ അനേക കോടി ബ്രഹ്മാണ്ടങ്ങളുടെ മധ്യത്തില് ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ആ പ്രപഞ്ചത്തിന്റെ രൂപത്തിലേക്ക് കണ്ണു തുറന്ന് നോക്കരുത് കണ്ണടച്ചു നോക്കണം അങ്ങനെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു രൂപമുണ്ട് നന്ദം ന മദ്യം ന പുനസ്തവാദ്യം തുടക്കവും മധ്യവും അവസാനവുമില്ലാത്ത ഒരു രൂപം ദിവി സൂര്യസഹസ്രസ്യ ഭവേദ് യുഗപദോത്തിത ആയിരക്കണക്കിന് സൂര്യന്മാർ ജ്വലിച്ചിരിക്കുന്ന ഒരു രൂപം ആകാശത്തിനും സമുദ്രത്തിനും അനന്തതയുടെ പര്യായമായി കൊടുത്ത നീലനിറം അനന്ത സർപ്പം എന്ന ഇൻഫിനിറ്റിയുടെ മുകളിൽ കിടക്കുന്ന ആ പ്രപഞ്ചരൂപത്തെ മുമ്പിൽ നിർത്തിക്കൊണ്ടൊരു സിംബോളിക് റെപ്രസെൻറ്റേഷനിലൂടെ വിശ്വാകാരം ഗഗനസദൃശം എന്ന് പറഞ്ഞ് വിശ്വം വിഷ്ണുവഷത്കാരോ ഭൂതഭവ്യഭവത് പ്രഭു എന്ന് പറഞ്ഞ് ശുക്ലാംബരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം എന്ന് പറഞ്ഞ് അവിടെ മുമ്പിൽ വെച്ചപ്പോൾ ഭാരതീയ ആത്മീയത വൈദിക ചിന്താധാരയുടെ തുടക്കമാണെന്ന് വിശ്വസിച്ച് വിചാരിച്ച് അറിഞ്ഞ് ഒരു പതിനായിരം വർഷത്തേതെങ്കിലും ഞാൻ അത് പറയാൻ കാരണം അതിനപ്പുറം പോകാൻ താല്പര്യമുള്ളവരുണ്ട് കാരണം ത്രേതായുഗത്തിലെ ശ്രീരാമൻ യാഗം നടത്തിയെങ്കിൽ ആ യാഗത്തിനുപയോഗിച്ച വേദമന്ത്രം ത്രേതായുഗത്തിനപ്പുറത്തെഴുതിയതല്ലേ എന്ന് ചോദിച്ചാൽ നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം വർഷമുള്ള കലിയുഗത്തിലെ അയ്യായിരത്തി ഒരുന്നൂറ്റി രണ്ട് വർഷങ്ങൾക്കപ്പുറം എട്ട് ലക്ഷത്തി അറുപത്തിനാലായിരം വർഷമുള്ള ദ്വാപരയുഗം കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോയാൽ ശ്രീരാമൻ ജനിച്ചത് ഒൻപത് ലക്ഷം വർഷം മുമ്പ് ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധ്യമല്ലാത്തത് കൊണ്ട് പതിനായിരം വർഷമെങ്കിലും പ്രപഞ്ചത്തെ കണ്ട് എഴുതിയിരിക്കുന്ന ചൈതന്യത്തിൻ്റെ മുമ്പിൽ കയ്യും കൂപ്പി ആഗ്രഹിക്കാനും ആലോചിക്കാനും ആശീർവദിക്കാനും സാധിക്കുന്ന ഒരു ചൈതന്യമുണ്ട് കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചൈതന്യം ആത്മീയതയുടെ ചൈതന്യം ശുദ്ധശാസ്ത്രത്തിന്റെ ചൈതന്യം അമീയേ സപ്തരസ്മയത്തത്രാമേനാഭിരാധാത എവിടെയാണോ സൂര്യന്റെ ഏഴ് രശ്മികളും പതിക്കുന്നത് ഞാൻ എന്റെ കുടുംബത്തോടെ വസിക്കുന്നു എന്ന് പറഞ്ഞ സൂര്യരശ്മിയുടെ ഏഴ് നിറങ്ങൾ തന്ന ഏകം ച ദശം ച ദശം ച ശതം ച ശതം ച സഹസ്രം ച സഹസ്രം ചായുധം ചയുധം ച പ്രയുധം ച പ്രയുധം ച നിയുധം ചാർഭുതം ച എന്ന് പറഞ്ഞ അവിടെ മുമ്പോട്ട് പോവുക ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം പത്ത് ലക്ഷം എന്ന ജോമട്രിക്കൽ പ്രോഗ്രഷൻ ലോകത്തിലെ നാലക്കങ്ങൾക്കപ്പുറം സംഖ്യ എഴുതാൻ അറിയാതിരുന്ന മാനവരാശി ജീവിച്ചിരുന്നതിന് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ജോമട്രിക്കൽ പ്രോഗ്രഷൻ എഴുതിയവരാണ് ഭാരതീയര് എന്ന ശാസ്ത്രം യവ ആഷ്ടമേ മാഷ ആഷ്ടമേ തിലാ ആഷ്ടമേ എന്ന കുറിച്ച് എഴുതിയവര് കുറിച്ച് എഴുതിയവര് കുറിച്ച് എഴുതിയവര് നേരത്തെ സാറ് പറഞ്ഞതുപോലെ ആരാധ്യനായ ഡോക്ടർ സാംബശിവൻ പറഞ്ഞതുപോലെ ഏതൊന്നിനെ കുറിച്ച് അറിയാനാണോ സാധിക്കുന്നത് ആ അറിവ് സർവ അറിവിൻ്റെയും അടിസ്ഥാനപരമാണ് എന്ത് ചാന്തോക്യോപനിഷത്തില് നഗകൃന്ദനേന നെയിൽ കട്ടറിനെ കുറിച്ച് അറിഞ്ഞാൽ കൃഷ്ണായ സംസർവം വിജ്ഞേയം ഇരുമ്പിനെ കുറിച്ച് പൂർണ്ണമായ അറിവ് നിങ്ങൾക്ക് കിട്ടും അതായത് ഇരുമ്പിന്റെ എക്സ്ട്രാക്ഷൻ അതിൻ്റെ ഓൾസ് മിനറൽസ് എടുക്കേണ്ട വിധം flux slag heat one thousand four hundred degree which is the contribution of the most modern science no it was the contribution of India ആയിരത്തി നാനൂറ് ഡിഗ്രി ടെമ്പറേച്ചർ ചൂടാക്കിയാലേ ഇരുമ്പ് വരുള്ളൂ എന്ന് അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം ആധുനിക ശാസ്ത്രം പറയുമ്പോൾ ഭാരതീയർ ആയിരത്തി നാനൂറ് ഡിഗ്രി വരെ കൽക്കരി ഇല്ലാതിരുന്ന കാലത്ത് പോയതുകൊണ്ടാണ് കൊണ്ടാണ് ഇരുമ്പുണ്ടാക്കി ആ ഇരുമ്പിനെ പ്രോസസ് ചെയ്ത് നെയിൽ കട്ടർ എന്ന നഖഗ്രന്ഥനം ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ ആ ഒറ്റ നെയിൽ കട്ടറിനെ കുറിച്ച് പറഞ്ഞാൽ എത്ര അറിവാണ് അതിൻ്റെ പുറകോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും ഈ ജീവധാര ഞാൻ ഏഴാമത്തെ മിനിറ്റ് ക്രോസ് ചെയ്യാണ് ഈ ജീവധാര ഭാരതത്തിൻ്റെതാണ് അറിവിൻ്റെതാണ് അറിയാൻ രണ്ട് കൈയും നീട്ടി മുമ്പോട്ട് ജനങ്ങൾ വരുന്നു കൊടുക്കാൻ ആരെങ്കിലും വേണ്ടേ ജനങ്ങൾ വരുന്നു എന്നുള്ളതിന് പ്രത്യക്ഷാനുഭവമാണ് ഈ ഹാള് രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ എറണാകുളത്തും ഇങ്ങനെ ഒന്ന് നടത്തിയപ്പോൾ ആരാധ്യനായ ഡോക്ടർ സാംബശിവൻ സാർ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ആരും വരില്ല എന്ന് പക്ഷെ അദ്ദേഹം ഹാളിനകത്ത് കയറിയപ്പോഴാണ് ഹാളിൽ ധാരാളം ആൾക്കാരുണ്ടായിരുന്നു പുറത്താരും ഇല്ലാതിരുന്നത് കൊണ്ടാണ് അദ്ദേഹം അത് വിചാരിച്ചത് ഇവിടെയും അത് തന്നെയാണ് അദ്ദേഹം വന്ന വഴിയിൽ പുറത്ത് ആരും ഉണ്ടായിരുന്നില്ല ഇവിടെ കയറുന്നത് വരെ കാരണം ഇവിടെ വന്ന് ഒരു ചായ കുടിച്ച് ഒരു ഭക്ഷണം കഴിച്ച് ജസ്റ്റ് ഒരു ഒരാൾക്ക് വേണ്ടി വന്നവരല്ല കുത്തിയിരുന്ന് കേട്ടറിയാൻ വേണ്ടി വന്നവരാണ് എന്ന് പച്ച മലയാള ഭാഷയിൽ പറയാൻ സർവതാ യോഗ്യമായ ഒരു ഒബ്സർവേഷൻ ഇത് ഏറ്റെടുക്കണം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന് ലോക ജനത ഭാരതത്തിലേക്ക് നോക്കുന്നു എന്ന് ഒരു ദുരഭിമാനവും ഓവർ കോൺഫിഡൻസും ഓവർ പ്രൈഡും ഒന്നും കൊണ്ട് പറയുകയല്ല it is a fact it is a truth it is the essence and that is what is called ഹിരൺമയേന പാത്രേണ സത്യസ്യാപിഹിതം സത്ത് അപിഹിതം മുഖം ദാറ്റ് സത്ത് ഈസ് ദ ഫാക്ട് ദാറ്റ് സത്ത് is the truth and that സത്ത് ഈസ് എവറിഥിങ് ദ എസെൻസ് അത് ഇന്ന് സ്വർണ്ണ നിറത്തിലുള്ള പാത്രമല്ല ഒരു ക്ലാവ് പിടിച്ച പാത്രം കൊണ്ട് മൂടിയിരിക്കുകയാണ് ഇത്രയും അക്ഷരങ്ങളെ ഇത്രയും പദങ്ങളെ ഒന്നുകൂടി ഓർക്കുക ഋഗ്വേദത്തിന്റെ ഇരുപത്തഞ്ച് ശാഖയില് നാലെണ്ണം കഷ്ടിച്ച് ജീവിച്ചിട്ടുണ്ട് യജുർവേദത്തിന്റെ നൂറ്റെട്ട് ശാഖയില് കഷ്ടിച്ച് മുപ്പത്തെട്ടെണ്ണം ജീവിച്ചിട്ടുണ്ട് സാമവേദത്തിന്റെ ആയിരത്തി ഒന്ന് ശാഖയില് ചിലപ്പോ തോന്നിയേക്കാം ഈ നമ്പർ വെറുതെ പറയുകയാണോന്നല്ല വസ്തുതയാണ് ആയിരത്തൊന്ന് ശാഖയിൽ സാമവേദം എത്ര ജീവിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ രാണായണീയ ശാഖയിലെ ആചാര്യനാണ് കുറച്ചു മുമ്പ് സാമവേദം പറഞ്ഞത് അഥർവവേദത്തിൻ്റെ അൻപത്തൊന്ന് ശാഖ ഇതിൽ പലതും നഷ്ടപ്പെട്ടു മുപ്പത് മുപ്പത്തഞ്ചോളം ബ്രാഹ്മണങ്ങൾ നഷ്ടപ്പെട്ടു ഇനി എത്രയുണ്ട് പത്തിരുപത്തഞ്ചെണ്ണം ആരണ്യകങ്ങൾ എന്താണെന്ന് കേട്ടിട്ടില്ല ഇതെല്ലാം ഒന്നറിയണം ഇതെല്ലാം അറിയാൻ വളരെയധികം ആയുസ്സൊന്നും വേണ്ട സാധിക്കുന്ന അത്രയും അറിയുക എല്ലാവർക്കും വേദം പഠിക്കാൻ സാധ്യമല്ല പക്ഷേ വേദം എന്താണെന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിക്കണം ശ്രുതി സാധ്യമല്ല കുറേ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ സാധിക്കുന്ന അത്രയും ചെയ്യണം ആ അഭിമാനം ആ ചൈതന്യം ഇന്ന് ഭട്ടതിരിപ്പാട് പറഞ്ഞു ഒരു മന്ത്രം ചൊല്ലിയപ്പോൾ രണ്ട് അസ്ഥികൾ തമ്മിൽ ചേർന്നു എന്ന് റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ പോയാൽ ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്വന്തം ശരീരത്തിൽ പരീക്ഷണം നടത്തി എത്രയോ അബ്നോർമാലിറ്റീസ് വെറും മന്ത്രം കൊണ്ട് മാറ്റാൻ സാധിക്കും ശ്രുതിയോടുകൂടി ഓട്ടോ സജഷൻ കൊടുത്ത് ഒരു അന്ധവിശ്വാസിയുടെ ഭാഷയിലല്ല പറയുന്നത് ബയോ കെമിസ്ട്രി ഡോക്ടറേറ്റ് എടുക്കാൻ ഭാഗ്യം കിട്ടിയ വ്യക്തിയുടെ ഭാഷയിൽ പറയുന്നു it will work only thing is that you have to have the trust, the faith, and the clarity in pronunciation of the mantras, whatever way you tell it. New Orleans മുതൽക്ക് അമേരിക്ക മുഴുവനും കാർ കാസറ്റുകളിലൂടെ ഈ മന്ത്രങ്ങൾ കേൾക്കാമെങ്കിൽ ഈ പതിനായിരം ഡിവൈഡഡ് ബൈ ഇരുപത് വിശ്വാമിത്രന് ശേഷം അഞ്ഞൂറാമത്തെ തലമുറ ഇ എം എസ് ഓഡിറ്റോറിയത്തിൽ മഹാഭാഗ്യത്തിൽ ആ പേര് വന്നത് ആ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്ന അഞ്ഞൂറാമത്തെ തലമുറയ്ക്ക് അൻപത്തേഴ് ശതമാനം മലയാള വാക്കുകൾ സംസ്കൃതമാണ് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത വേദമടക്കമുണ്ട് ശാശ്വതമായ സത്യങ്ങൾ അറിയാൻ അനുഗ്രഹം ഉണ്ടാകണം ഒരു ശ്രമമുണ്ടാകണം ഒരാൾക്കും ഈശ്വരൻ ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ സമയം കൊടുത്തിട്ടില്ല ഒരാൾക്കും ഏഴു ദിവസത്തിൽ കൂടുതൽ ഒരാഴ്ച കൊടുത്തിട്ടില്ല ഒരാൾക്ക് മുന്നൂറ്ററുപത്തഞ്ചേ കാൽ ദിവസത്തിൽ കൂടുതൽ ഒരു വർഷവും കൊടുത്തിട്ടില്ല ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ it is that trust which is coming from inside ധാരാളം പേർക്ക് ധാരാളമായിട്ട് പറയാനുണ്ട് എക്സ്ക്യൂസുകളും പ്രോബ്ലങ്ങളും എല്ലാം എന്നാലും സാധിക്കുന്ന അത്രയും ചെയ്യുക എന്ന് മരണത്തെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കാറുള്ളത് കാരണം ഈ ഡെഡ് ബോഡി ഒരു ദിവസം വിറകിൻ്റെ മുകളിൽ വയ്ക്കും മകൻ ദർഭപ്പുല്ല് കൊണ്ട് തൊട്ട് പറയും ഇപ്പൊ അഡൾട്രേറ്റഡ് ദർഭപ്പുല്ലേ കിട്ടാറുള്ളൂ എങ്കിലും ആ ദർഭപ്പുല്ല് കൊണ്ട് തൊട്ട് പറയും ഓം സ്മര സ്മരകൃതം സ്മര കൃതം സ്മര വായുരനിലം അമൃതമതേതം ഭസ്മാന്തം ശരീരം വായുവും അഗ്നിയും അമരത്വമുള്ള ജീവാത്മാവും ഇരുന്ന ശരീരം ഇതാ അവസാനം ഭസ്മമായി പോകുന്നു ഇനി ഒന്ന് ആലോചിക്കുക കഴിഞ്ഞത് ഇപ്പൊ നടക്കുന്നത് ഇനി മുതൽക്കുള്ളത് the past the present and the future one thing it will be very clear ഇത് ഡെഡ് ബോഡിയോട് അദ്ദേഹത്തിന്റെ മകൻ പറയല്ല മകനോട് ഡെഡ് ബോഡി പറയുന്നതാ കാരണം നീ ഓർക്കുക എവിടെയാ നിൽക്കുന്നത് നീയും ഇതേ സ്ഥാനത്ത് എൻ്റെ അച്ഛൻ കിടന്ന സ്ഥാനത്ത് ഞാൻ കിടക്കുന്നു അവരുടെ അച്ഛൻ കിടന്ന സ്ഥാനത്ത് എൻ്റെ അച്ഛൻ കിടന്നു അതിങ്ങനെ അഞ്ഞൂറ് തലമുറ അറിഞ്ഞുകൊണ്ട് പുറകോട്ട് അടുത്തത് നിന്റെ ഊഴമാണ് every breath is taking you towards graveyard every birthday it is not for happy birthday my whole hearted condolence for every birthday എന്ന് ഞാൻ പറയാറുണ്ട് കാരണം every birthday is the number is coming down എത്ര വർഷം ജീവിക്കും എഴുപത്തിരണ്ട് അതിൽ ഒരെണ്ണം തീർന്നു you are happy or unhappy you should be happy because it is the logic which tells you that you are going nearer to graveyard. Karanam, age is fixed, it is not flexible. Decide that in your case, Adinda Orenang Karinu. അപ്പം many returns of the happy birthday ഞാൻ പറയാറില്ല minimum returns of this birthday because if it is more you are going to get a heart attack so സാധിക്കണം ഈ പ്രപഞ്ച ചൈതന്യത്തിൻ്റെ മുമ്പിൽ ഭാരതത്തിന് ഒരു വലിയ റോളുണ്ട് അത് ചെറുതായിട്ടെങ്കിലും നമുക്ക് അഭിനയിക്കാൻ സാധിക്കണം